യാഗശാലയിൽ നിന്ന് പോക ജവാൽ ഭൂതേശ ദൈതേ യാഗശാലയിൽ നിന്ന് പോക ജവാൽ യാഗമിപ്പതിനാരു ചൊന്നതു ഹന്ത കുടില കുടിലശീലെ യാഗശാലയിൽ നിന്ന് പോകജവാ പ്രീതി നിന്നിലെനിക്കു നഹികത നീതിയാന്തവ പതിയെന്നൊരു ഭീതി വെല്ലുമതില്ല നിന്നുടെ താതനം ഞാനല്ല സംഭ്ര യാഗശാലയിൽ നിന്ന് പോകജവാൽ ജവാൽ ഭൂതേശ ദൈതേ യാഗശാലയിൽ നിന്ന് പോക അഷ്ടമൂർത്തിയേ നിന്ദ ചെയ്വതോ കഷ്ടമെന്തിതോ തോന്നിയതും ഹൃദി ഇഷ്ടപേശവിരോധമികാത്തവ ദിഷ്ടദോഷവശന വന്നിതോ താത ദുർമതി നല്ലതല്ലിതുദേ കേൾക്കമേ വചനം താത ദുർമതി നല്ലതല്ലിതുതേ ഇത്തരം മതമോടു നിന്നുടൻ ഉത്തരം പറയുന്ന നിന്നെ സത്വരം വൃത്യരെ കൊണ്ട് പുറത്തിരക്കുവതെന്നറിയണി യാഗശാലയിൽ നിന്ന് പോകജവാൽ ഭൂതേശ ദൈതേ യാഗശാലയിൽ നിന്ന് പോകജവാൽ